പാദപാഠം പവമാനസ്സോ അദ്യന പവിത്രേണ വിചരുഷണി യ പോതാസ പുനാതുന പവമാനസ്സോ അദ്യന പവിത്രേണ വിചരുഷണി യ പോതാസ പുനാതുന പവമാനസ്സോ അദ്യന പവിത്രേണ വിചരുഷണി യ പോതാസ പുനാതുന